അനേക ജന്മങ്ങളെടുത്ത് താൻ പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുവാൻ വേണ്ടി അതാത് കാലത്ത് ഭൂമിയിൽ അവതരിക്കുമെന്ന് വിവരിച്ച ശ്രീകൃഷ്ണൻ പൂർവജന്മത്തിൽ നടന്നതെല്ലാം ഓർമ്മിക്കുവാനും അത് വിവരിക്കുവാനും സാധിക്കുന്ന ഒരു പ്രകൃതിയിലെ പ്രപഞ്ച പ്രതിഭാസമാണ് താൻ എന്ന് വിവരിക്കുന്നത് ഇവിടെ വെച്ചാണ് വീണ്ടും ശ്രീകൃഷ്ണൻ വിവരണം തുടരുകയാണ് യഥാ യഥാഹി ധർമ്മസ്യ ഭാരത ഹേ ഭാരത ഹേ അർജുന ധർമ്മസ്യ ഗ്ലാനിർ യഥാഹി ഭവതി എപ്പോഴെല്ലാമാണോ ധർമ്മത്തിന് ഗ്ലാനി കോട്ടം സംഭവിക്കുന്നത് എപ്പോഴെല്ലാമാണോ ധർമ്മത്തിന് കോട്ടം സംഭവിക്കുന്നത് അപ്പോഴെല്ലാം അഭ്യുത്ഥാനം അധർമ്മസ്യ അധർമ്മം എപ്പോഴെല്ലാമാണോ ഉയരുന്നത് അധർമ്മം എപ്പോഴെല്ലാമാണോ കൊടികുത്തി വാഴുന്നത് തദാത്മാനം സൃജാമ്യഹം ആ സമയത്തെല്ലാം ഞാൻ ഇവിടെ വരുന്നതായിരിക്കും ഞാൻ മാനിഫെസ്റ്റേഷൻ ആയിട്ട് ഈ പ്രകൃതിയിൽ വരുന്നതായിരിക്കും അധർമ്മത്തിന് കുടികുത്തി വാഴുവാനുള്ള അവസരം ഞാൻ നൽകുകയില്ല യഥാർത്ഥത്തിൽ കെമിസ്ട്രിയിലുള്ള ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളാണ് ശ്രീകൃഷ്ണൻ ഇവിടെ വിവരിച്ചത് whenever the system in equilibrium is destructed or destroyed the system will adjust itself in such a way that that equilibrium is maintained ആ രീതിയിലാണ് ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞിരേണ്ട കാര്യമേ ഇല്ല സജ്ജനങ്ങളെ പരിത്രാണായ രക്ഷിക്കുവാനും ദുഷ്കൃതങ്ങൾ ചെയ്യുന്നവരെ ദുഷ്കൃതന്മാരെ വിനാശായ നശിപ്പിക്കുന്നതിനും ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മം പുനഃസ്ഥാപിക്കുവാനും സംഭവാമി യുഗേ യുഗേ അഹം സംഭവാമി ഞാൻ തന്നെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഇക്വലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങൾ സംഭവിപ്പിക്കും അതെല്ലാ യുഗത്തിലും സംഭവിപ്പിക്കും അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് പ്രകൃതിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് ഹേ അർജുന നീ മനസ്സിലാക്കിയാലും എന്ന് കൃഷ്ണൻ വിവരിക്കുന്നു ജന്മ കർമ്മചമേ ദിവ്യം ഏവം യോ വ്യക്തിതത്വത എന്റെ ജന്മം അതുപോലെ എൻ്റെ കർമ്മം ച ദിവ്യം അത് ദൈവീകമാണ് ഏവം യോ വേത്തി തത്വത ഈ തത്വം ആരാണോ അറിയുന്നത് ത്യക്വാ പുനർജന്മ നേതി മാമേതി സോ അർജുന ഹേ അർജുന അവൻ ഒരിക്കൽ എൻ്റെ ജന്മരഹസ്യത്തെക്കുറിച്ചും തത്വത്തെക്കുറിച്ചും അറിഞ്ഞു കഴിഞ്ഞാൽ ദേഹം ത്യക്വ ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ ദേഹത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പുനർജന്മ വീണ്ടും ഒരു ജന്മം ന ഇതി ഇല്ല തന്നെ അദ്ദേഹത്തിന് മറ്റൊരു ജന്മമില്ല എൻ്റെ തത്വത്തെക്കുറിച്ച് അറിയാവുന്ന വ്യക്തിക്ക് എന്നെക്കുറിച്ച് അറിയാവുന്ന വ്യക്തിക്ക് ലാസ്റ്റ് അറിവാണത് അറിവിൻ്റെ പരമകാഷ്ടയാണത് വീണ്ടും ഒരു അറിവ് അദ്ദേഹത്തിന് ആവശ്യമില്ല പുനർജന്മമില്ലാത്ത പരമമായ അവസ്ഥയിലെ അദ്ദേഹം എത്തിച്ചേരും വീതരാഗ ഭയക്രോധ മന്മയാ മാമുപാശ്രിതാഹ മന്മയ എന്നിൽ തന്നെ പൂർണ്ണവുമായ കാര്യങ്ങളും അർപ്പിച്ച് മാം ഉപാശ്രിത എന്നെ തന്നെ ഉപാസിച്ച് വിതരാക ഭയക്രോധ ഭയവും ക്രോധവും അതുപോലെ അറ്റാച്ച്മെന്റും ഉപേക്ഷിച്ചവനായിട്ട് ആരാണോ വർത്തിക്കുന്നത് ബഹവോ ജ്ഞാനതപസ പൂതാ മദ്ഭാവമാകതാഹ അനവധി കാലത്തെ ജ്ഞാനതപസ് കൊണ്ട് അദ്ദേഹം ഏതവസ്ഥയിലാണോ എത്തുന്നത് അനേക കാലത്തെ തപസ്സുകൊണ്ട് എത്തുന്ന അതേ അവസ്ഥയിലേക്ക് പൂതാമദ്ഭാവഭാവിതാഹ മംഗളകരമായ എൻ്റെ ഭാവത്തിലേക്ക് തന്നെ ആ വ്യക്തി എത്തിച്ചേരുന്നു ഏത് വ്യക്തി എന്നെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നവൻ ഏതവസ്ഥയിലേക്ക് അനേക ജന്മത്തെ തപസ്സുകൊണ്ട് ജ്ഞാന തപസ്സുകൊണ്ട് എത്തുന്ന വ്യക്തി എവിടെയാണോ എത്തുന്നത് അതേ ബിന്ദുവിലേക്ക് എന്നെക്കുറിച്ച് അറിയാവുന്ന വ്യക്തിയും എത്തിച്ചേരും യേ യഥാ മാം പ്രപദ്യന്തി താംസ്തഥൈവ ഭജാമി അഹം ആര് ഏത് പന്താവിലൂടെയാണോ താംസ്തഥൈവ ഭജാമ്യഹം ഏത് പന്താവിലൂടെയാണോ എന്നെ ഭജിക്കുന്നത് തഥൈവ അതേ പന്താവിലു പന്താവിൽ തന്നെ യേ യഥാ മാം പ്രപദ്യന്തി ഏത് രീതിയിലാണോ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ അവര് പ്രാപിക്കും എന്നെ മറ്റു ദിവ്യരൂപത്തിൽ കാണു കണ്ട് ഉപാസിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ രൂപത്തിൽ വന്നു ചേരും എന്നെ ശ്രീകൃഷ്ണനായി കണ്ട് ഉപാസിക്കുകയാണെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾ വന്നു ചേരും മമ വർത്തമാ അനുവർത്തന്തി മനുഷ്യാഹ പാർത്ഥ സർവശ മമവർത്മാ അനുവർത്തന്റെ എൻ്റെ പന്താവ് തന്നെ അനുവർത്തിക്കുന്നു മനുഷ്യാഹ മനുഷ്യന്മാര് ഹേ പാർത്ഥ സർവശ എല്ലാ പ്രകാരത്തിലും മനുഷ്യര് എന്റെ പന്ഥാവ് തന്നെയാണ് അനുവർത്തിക്കുന്നത് കാക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഹ സിദ്ധിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കാക്ഷിച്ചുകൊണ്ട് ആരാണോ കർമ്മണാം കർമ്മങ്ങൾ ചെയ്ത് യജന്ത എന്നെ ഭജിക്കുന്നത് ഇഹ ഇവിടെ ദേവതാഹ മറ്റു ദേവതമാരെ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർ ഭവതി കർമ്മജ അവർക്കും ഏത് ദേവതയുടെ രൂപത്തിൽ അവരുടെ കർമ്മഫലങ്ങളാ കാക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് പോലും ക്ഷിപ്രം ഹി മാനുഷീ ലോകെ മനുഷ്യലോകത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സിദ്ധിർ ഭവതി കർമ്മജ ആ കർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് സിദ്ധി ഉണ്ടാവുക തന്നെ ചെയ്യുന്നു സിദ്ധി ഉണ്ടാകുന്നു ചാതുർവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗുണകർമ്മവിഭാഗശ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ ചാതുർവർണ്ണ്യം സൃഷ്ടം നാല് ക്ലാസ് ഞാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തസ്യ കർത്താരമപി മാം ആ ക്ലാസിഫിക്കേഷന്റെ കർത്താവും ഞാൻ തന്നെയാണ് വിദ്യ കർത്താരമവ്യയം അതേ സമയത്ത് ഞാൻ എല്ലാ കർമ്മങ്ങൾക്കും അതീതനാണെന്ന് കൂടി നീ മനസ്സിലാക്കണം ഇവിടെ ചാതുർവർണ്യം എന്ന വരി കൊണ്ട് നാല് ജാതികൾ ഉണ്ടാക്കി എന്ന അർത്ഥമില്ല വ്യത്യസ്ത രീതിയിലുള്ള കർമ്മം അനുശാസിക്കുന്ന ജനങ്ങളെ അതാത് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തു എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം വേദവ്യാസൻ തന്നെ പറയുന്നുണ്ട് വ്യാസസ്മൃതിയിൽ ഉത്തമം ച അധമം ച ഏതത് കർമ്മ വിദ്യതേ ഉത്തമം എന്ന് പറയുന്ന പ്രവൃത്തിയും അധമം എന്ന പ്രവൃത്തിയും രണ്ട് തരത്തിലുള്ള പ്രവൃത്തികളേ ഇല്ല എല്ലാ പ്രവൃത്തികളും ഉത്തമം തന്നെയാണ് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നാണ് ശ്രീകൃഷ്ണൻ വിവരിച്ചത് നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ നമാം എന്നെ കർമ്മത്തില് കർമാണി ലിംബന്തി ഡിസോൾവ് ചെയ്യിക്കാൻ സാധ്യല്ല ഞാൻ കർമ്മത്തിൽ ഡിസോൾവഡ് അല്ല നമേ കർമ്മഫലേ സ്പൃഹ എന്നെ കർമ്മഫലം ബാധിക്കുന്നുമില്ല സ്പർശിക്കുന്നുമില്ല ഇതിമാം യോ അഭിജാനാദി ഈ രീതിയിൽ ആരാണോ മാം എന്നെ യോ ആരാണോ അഭിജാനാദി അറിയുന്നത് ആ വ്യക്തി കർമ്മഭിർന്ന സബധ്യത കർമ്മത്തിൽ ഒരു തരത്തിലും ബന്ധനപ്പെടുന്നില്ല കർമ്മത്തിൽ അറ്റാച്ച്ഡ് ആകുന്നില്ല കർമ്മത്തിൽ ഡിറ്റാച്ച്ഡ് ആയി തന്നെ അദ്ദേഹം വസിക്കുന്നു ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരഭിമുമുക്ഷുഭിഹി ഇപ്രകാരം തന്നെയാണ് പൂർവൈരഭിമുമുക്ഷുഭിഹി പണ്ട് ജീവിച്ചിരുന്ന മുനിവര്യന്മാര് മോക്ഷം ആഗ്രഹിച്ചിരുന്നവര് പോലും ഏവം ജ്ഞാത്വാ കർമ്മ കർമ്മകൃതം ഇതറിഞ്ഞുകൊണ്ടാണ് അവർ കർമ്മം ചെയ്തത് അതായത് പൂർവികരായ ഋഷിവര്യന്മാര് കർമ്മബന്ധത്തോടു കൂടിയല്ല കർമ്മം ചെയ്തത് കർമ്മഫലത്തിന് അല്ല അവർ കർമ്മം ചെയ്തത് കർമ്മം യജ്ഞരൂപത്തിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് അതവർ ചെയ്തുകൊണ്ടേയിരുന്നു കുരു കർമ്മൈവ തസ്മാത്വം പൂർവൈഹി പൂർവതരം കൃതം പൂർവീകന്മാരെക്കാൾ പൂർവീകന്മാര് ചെയ്തതുപോലെ പൂർവൈഹി പൂർവതരം കൃതം പൂർവീകന്മാരെക്കാൾ പൂർവീകന്മാര് ചെയ്തതുപോലെ കുരു കർമ്മ ഏവ നീയും അതേപോലെയുള്ള കർമ്മം ചെയ്താലും എന്തുകൊണ്ട് പൂർവീകന്മാര് ചെയ്തതുകൊണ്ട് തസ്മാതത്വം നീയും അതുമാതിരി ചെയ്യ കുരു കർമ്മൈവ കർമ്മം പൂർവൈ ഡിറ്റാച്ച്ഡായിട്ട് പൂർവീകന്മാര് ചെയ്തതുപോലെ കർമ്മം ചെയ്യാൻ ഞാൻ നിന്നോട് ഉപദേശിച്ചപ്പോൾ നിനക്കൊരു പക്ഷേ ഒരല്പം കൺഫ്യൂഷൻ തോന്നിയേക്കാം ആ കൺഫ്യൂഷൻ നിനക്ക് മാത്രമല്ല സർവർക്കുമുണ്ട് കിം കർമ്മ കിം അകർമ്മേതി കവയോ അപി അത്ര മോഹിതാഹ കർമ്മം എന്താണ് അകർമ്മം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കവയോ അപി കവികൾ പോലും മന്ത്രമറിയാവുന്ന മന്ത്രകർത്താക്കൾ പോലും അത്ര മോഹിതാഹ ഇവിടെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട് തത്തെ കർമ്മപ്രവക്ഷ്യാമി അതുകൊണ്ട് കർമ്മത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ പറയാം യജ്ഞാത്വ മോക്ഷ്യസേ അശുഭാത് ഏതിന്റെ ജ്ഞാനം കൊണ്ടാണോ കർമ്മം എന്ന വസ്തുതയുടെ ജ്ഞാനം കൊണ്ട് മോക്ഷ്യസേ അശുഭാത് അശുഭകരമായ എല്ലാ വികാര വിചാരങ്ങളിൽ നിന്നും നീ മോചനം നേടും അതുകൊണ്ട് കർമ്മം എന്താണ് എന്ന് ഒന്നുകൂടി കേൾക്കുക കർമ്മണോ ഹ്യഭിബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണ കർമ്മം എന്താണെന്ന് നീ അറിയണം ബോധവ്യം ച വികർമ്മണ വികർമ്മം എന്താണെന്ന് നീ അറിയണം അകർമ്മണശ്ച ബോധവ്യം അകർമ്മം എന്താണെന്നും നീ അറിയണം ഗഹന കർമ്മണോ ഗതിഹി ഗഹനമായിട്ട് അറിയേണ്ടത് കർമ്മത്തിന്റെ ഗതി എന്താണെന്നാണ് ഈ നാല് കാര്യങ്ങൾ നീ അറിയണം കർമ്മം അറിയണം വികർമ്മം അറിയണം അകർമ്മം അറിയണം കർമ്മത്തിന്റെ ഗതി എന്താണെന്ന് അറിയണം ഇത്രയും കാര്യങ്ങൾ ഹേ അർജുന നീ അറിയുമ്പോഴാണ് കർമ്മജ്ഞാനം നിനക്കുണ്ടാവുന്നത് കർമ്മണ്യകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയ കർമ്മത്തില് അകർമ്മത്തെ ആരാണോ കാണുന്നത് അതുപോലെ അകർമ്മത്തില് കർമ്മത്തെ ആരാണോ കാണുന്നത് സബുദ്ധിമാൻ മനുഷ്യേഷു മനുഷ്യരില് അദ്ദേഹമാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ സയുക്ത കൃത്സ്ന കർമ്മകൃത് അദ്ദേഹമാണ് യഥാർത്ഥത്തില് കൃത്സ്നകർമ്മകൃത് കർമ്മയോഗി എന്ന് നാം പറയുന്നത് യഥാർത്ഥത്തിൽ പെർഫോമർ ഓഫ് ഓൾ ആക്ഷൻ എല്ലാ കർമ്മവും ചെയ്യുന്നത് അദ്ദേഹമാണ് എന്നറിയാം കർമ്മത്തില് അകർമ്മത്തെ എങ്ങനെയാ കാണാ യഥാർത്ഥത്തിൽ വളരെ കാര്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി കർമ്മനിരതരായ വ്യക്തിയില് ജീവാത്മാവ് എന്ന ചൈതന്യം ശാന്തമായി ഒരു കർമ്മവും ചെയ്യാത്തതുപോലെ ഇരിക്കുന്നു അതൊരു ജ്ഞാനിക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കർമ്മമൊന്നും ചെയ്യാതെ ശാന്തമായി ഉറങ്ങുന്ന വ്യക്തി അദ്ദേഹം അകർമ്മത്തിലാണ് അകർമ്മ അവസ്ഥയിൽ അദ്ദേഹത്തിനെ സൂക്ഷിച്ചു നോക്കിയാൽ ശ്വസിക്കുന്നുണ്ട് ഹൃദയമിടിക്കുന്നുണ്ട് ഭക്ഷണം ദഹിക്കുന്നുണ്ട് ബ്ലഡ് സർക്കുലേഷനുണ്ട് ഇത് മുഴുവനും നടക്കുന്നുണ്ട് അകർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി അതായത് കർമ്മത്തിൽ നിന്ന് മുക്തനായി ശാന്തമായി ഉറങ്ങുന്ന വ്യക്തിയെ നോക്കിയാലും ശരീരം നിരന്തരമായിട്ട് കർമ്മത്തിന് അധീനമാണ് എന്ന് കാണാൻ സാധിക്കും അപ്പൊ കർമ്മത്തില് അകർമ്മത്തെയും അകർമ്മത്തില് കർമ്മത്തെയും കാണുവാൻ സാധിക്കുന്ന വ്യക്തി ആരാണോ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ കർമ്മയോഗി ഇത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയിലും താൻ പ്രവർത്തിക്കുന്നു എന്ന തോന്നലില്ലാതെ ഇരിക്കുക താൻ പ്രവർത്തിക്കാതെ ഇരിക്കുന്ന അവസരത്തിലും നിരന്തരമായ ഒരു യജ്ഞം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നലുണ്ടാവുക ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധ്യമല്ലെങ്കിൽ കൂടി ആ തോന്നലും അറിവും എപ്പോഴാണോ നമുക്ക് ഉണ്ടാകുന്നത് ആ സമയത്താണ് യഥാർത്ഥത്തിൽ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകുന്നത് എന്നാണ് ശ്രീകൃഷ്ണൻ വിവരിക്കുന്നത് യസ്യ സർവേ സമാരംഭാ കാമസങ്കൽപ്പവർജിതാ കാമസങ്കൽപ്പം ആഗ്രഹത്തിൻ്റെ സങ്കല്പം പോലും ഉപേക്ഷിച്ചവനായിട്ട് വർജിതനായിട്ട് യസ്യ സർവേ സമാരംഭ ആരാണോ എല്ലാ കർമ്മങ്ങളും ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ ജ്ഞാനാഗ്നിദഗ്ധ കർമാണം ജ്ഞാനത്തിന്റെ അഗ്നി കൊണ്ട് പരിശുദ്ധീകരിക്കപ്പെട്ട കർമ്മങ്ങൾ തമാഹു പണ്ഡിത ബുധാഹ ഏറ്റവും പണ്ഡിതന്മാരായ ബുദ്ധിമാന്മാർ പറയുന്നു അതാണ് യഥാർത്ഥത്തിൽ കർമ്മമെന്ന് അല്ലെങ്കിൽ കർമ്മയജ്ഞമെന്ന് അതായത് ഒരാഗ്രഹവുമില്ലാതെ ഏത് കർമ്മമാണോ ആരംഭിക്കുന്നത് ആ കർമ്മം ഒരു യജ്ഞത്തെ പോലെ ചെയ്യുകയാണെങ്കിൽ യജ്ഞാഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ട ധർമ്മമായി അത് അവശേഷിക്കും അത് അവസാനിക്കും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് തെക്വ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയ നിത്യമായ തൃപ്തിയോടുകൂടി നിരാശ്രയനായിട്ട് അറ്റാച്ച്ഡ് അല്ലാതെ ഒരു തരത്തിലും ഇൻഫ്ലുവൻസ്ഡ് അല്ലാതെ കർമ്മഫലാശങ്കം കർമ്മഫലത്തില് സംഘത്വം അറ്റാച്ച്മെന്റ് ഇല്ലാതെ എല്ലാവിധത്തിലുള്ള കർമ്മഫലങ്ങളെയും തെക്വ ഉപേക്ഷിച്ചിട്ട് കർമ്മണ്യഭി പ്രവൃത്തോ അപി കർമ്മത്തിൽ നിരന്തരം മുഴുകിയിരിക്കുന്നവനാണെങ്കിൽ പോലും ന ഏവ കിഞ്ചിൽ കരോതി സഹ അദ്ദേഹം ഒന്നും ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാറില്ല ഫീൽ ചെയ്യുകയുമില്ല ആ അവസ്ഥയിൽ പോലും അദ്ദേഹം ഒന്നും ചെയ്യാത്തവനെ പോലെ അകർമ്മ കൃത്തിനെ പോലെ കർമ്മം ചെയ്യാത്തവനെ പോലെ വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ അവസ്ഥയെയാണ് അകർമ്മം എന്ന് പറയുന്നത് നിരാശീർ യഥചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹ ശരീരം കേവലം കർമ്മ കുറുവന്നാപ്നോതി വിഷം നിരാശീർ യഥചിത്താത്മ ആശ വെടിഞ്ഞവനായിട്ട് ചിത്തത്തെ ശുദ്ധീകരിച്ചവനായിട്ട് ത്യക്ത സർവപരിഗ്രഹ തനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ളത് സർവ്വതിനെയും ത്യജിച്ചവനായിട്ട് ശരീരം കേവലം കർമ്മ ശരീരം കേവലമായ കർമ്മത്തിന് അടിസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കി കുറുവൻ ആരാണോ പ്രവർത്തിക്കുന്നത് അവൻ ന ആപ്നോതി കിൽബിഷം അവൻ ഒരിക്കലും പാപത്തെ കിൽബിഷം പാപം ആപ്നോതി പ്രാപിക്കുന്നു ന ആപ്നോതി പ്രാപിക്കുന്നില്ല കിൽബിഷം പാപത്തെ അതായത് ശരീരം കൊണ്ട് കേവലം കർമ്മം ചെയ്യേണ്ടതാണ് എന്ന് വ്യക്തമായ ബോധത്തോടു കൂടി മറ്റെല്ലാം പരിത്യജിച്ച് കർമ്മം ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാപ വിമുക്തനാണ് പാപബന്ധിതനല്ല എതിർച്ചാൽ ലഭസന്തുഷ്ടോ ഏതാണോ അദ്ദേഹത്തിന് പ്രവൃത്തിയെടുക്കുന്ന സമയത്ത് ലഭിക്കുന്നത് അതിൽ കൂടി സ്വീകരിക്കുക ദ്വന്താതീതോ ഇരട്ടകളെ മുഴുവനും അതീതനായി വർത്തിക്കുന്ന അവസ്ഥ എന്താ ഇരട്ടകള് ശീതം ഉഷ്ണം സുഖം ദുഃഖം ലാഭം നഷ്ടം ഇഷ്ടം അനിഷ്ടം ഇങ്ങനെയുള്ളതാണ് ഇരട്ടകള് ദ്വന്ദ്വം എന്ന് പറയുന്ന ഇതെല്ലാമാണ് ഈ ഇരട്ടകളിൽ നിന്ന് മോചനം പ്രാപിച്ചവൻ വിമത്സരഹ മത്സര്യ ബുദ്ധി കോമ്പറ്റീറ്റീവ് മെന്റാലിറ്റി എന്ന് പറയുന്നതേയില്ല ആവശ്യമില്ലാത്ത മത്സര്യ ബുദ്ധി മുഴുവനും ഉപേക്ഷിച്ചവനായിട്ട് ആരാണോ വർത്തിക്കുന്നത് സമഹ സിദ്ധാവസിദ്ധൗ ലഭിച്ച സിദ്ധിയും അസിദ്ധൗ ലഭിക്കാത്തതിനെ കുറിച്ചും സമഹ തുല്യമായ രീതിയിൽ കാണുന്നവന് ചക്രത്വാപി ന അദ്ദേഹം എന്ത് ചെയ്താലും ഏത് പ്രവൃത്തി ചെയ്താലും ന കൃത്വാപി ഏത് പ്രവൃത്തി ചെയ്താലും ന നിബധ്യതേ ആ പ്രവൃത്തിയോട് ബന്ധനം അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ലാഭമോ നഷ്ടമോ സുഖമോ ദുഃഖമോ ഒന്നും തന്നെ അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല ഇപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസ ഗതസംഗസ്യ മുക്തസ്യ അറ്റാച്ച്മെന്റിൽ നിന്ന് പൂർണ്ണമായും മോചിതനായവൻ ജ്ഞാനാവസ്ഥിത ചേതസഹ ജ്ഞാനത്തിൻ്റെ നിറകുടമായ അവസ്ഥയിൽ മനസ്സിനെ സൂക്ഷിക്കുന്നവൻ ആരാണോ യജ്ഞയാചരത കർമ്മ യജ്ഞരൂപത്തിലെ കർമ്മത്തെ ആചരത ആചരിക്കുന്നവൻ ആരാണോ സമഗ്രം പ്രവലീയതേ സമഗ്രം പ്രവലീയതേ അദ്ദേഹത്തിൻ്റെ സർവകർമ്മങ്ങളും സർവതും തന്നെ അലിഞ്ഞ് ഇല്ലാതെയാകുന്നു അതായത് കർമ്മം ഒരു പ്രത്യേക വിഷനോട് കൂടി ചെയ്താൽ അതുപോലും കർമ്മമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ട് അദ്ദേഹം കർമാതീതനാകുന്നു എന്നർത്ഥം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന ബ്രഹ്മത്തിന് പ്രപഞ്ച ചൈതന്യത്തിന്റെ അവസാനമായ എനർജി കണ്ടന്റ് ആധുനിക ശാസ്ത്രത്തിന്റെ രീതിയിൽ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ സെൽഫ് അവയർനെസ്സും സെൽഫ് കോൺഷ്യസ്നെസ്സും സെൽഫ് ഡയറക്ഷനും സെൽഫ് എനർജിയുമുള്ള സ്വബോധമുള്ള പ്രജ്ഞാനം ഏതാണോ പ്രപഞ്ചത്തിലുള്ളത് അതാണ് ബ്രഹ്മം ആ ബ്രഹ്മത്തിന് അർപ്പിക്കുന്നതായിട്ട് ആ ബ്രഹ്മത്തിന് അർപ്പിക്കുന്ന ഹവിസായിട്ട് ആ ബ്രഹ്മം അഗ്നിരൂപത്തിലായിട്ട് ആ ബ്രഹ്മത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഹോതാക്കളായിട്ട് അതിൽ ഏത് കർമ്മവും ബ്രഹ്മത്തിലേക്ക് എത്തും ബ്രഹ്മത്തിലേക്ക് തന്നെ എത്തിച്ചേരും എന്ന കൂടി ബ്രഹ്മകർമ്മസമാധിന സർവതും ബ്രഹ്മാർപ്പണമായിട്ട് ചെയ്യുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥത്തിൽ സർവകർമ്മത്തിൽ നിന്നും മോചിതനായവൻ അതായത് അവനെ കർമ്മം ഒരിക്കലും ബന്ധിക്കുന്നില്ല അവൻ കർമാതീതനാണ് എപ്പോൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർമാതീതനാണ് കാരണം അവൻ കർമ്മം ചെയ്യുന്നത് യജ്ഞമായിട്ടാണ് ദൈവമേവാ ദൈവമേവാപരേയജ്ഞം യോഗിന പര്യുപാസതെ ചില യോഗികള് ഉപാസനയുടെ മാർഗമായിട്ട് പര്യുപാസതെ ഉപാസനയുടെ മാർഗമായിട്ട് ദൈവമേവാപരേയജ്ഞം ദൈവ രൂപങ്ങൾക്കായിട്ട് ദൈവീക റെപ്രസെൻറ്റേഷനായിട്ട് യജ്ഞം അനുഷ്ഠിക്കാറുണ്ട് ബ്രഹ്മാഗ്നാവപരേയജ്ഞം യജ്ഞേനൈവോപജുഹ്വതി യജ്ഞം ചെയ്യുവാൻ വേണ്ടി മാത്രം ബ്രഹ്മകർമ്മത്തിനായിക്കൊണ്ട് ബ്രഹ്മചൈതന്യത്തിനായിക്കൊണ്ട് അപരെ മറ്റുള്ളവര് യജ്ഞം ചെയ്യുന്നുണ്ട് യജ്ഞം യജ്ഞേനൈവോപജുക്വതി യജ്ഞത്തിനു വേണ്ടി മാത്രം യജ്ഞം ചെയ്യുന്നുണ്ട് കാരണം ആ യജ്ഞത്തോട് പോലും അവർ അറ്റാച്ച്ഡ് അല്ല പ്രപഞ്ച ചൈതന്യത്തിൻ്റെ അസ്തിത്വത്തിന് വേണ്ടിയാണ് അവർ യജ്ഞം നടത്തുന്നത് എന്ന ബോധത്തോടു കൂടിയാണ് അവർ യജ്ഞാനുഷ്ഠാന കർമ്മങ്ങളിലൂടെ ചരിക്കുന്നത് ശ്രോത്രാദീനീന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി ഇതൊരു ഉജ്ജ്വലമായ വരിയാണ് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള് കണ്ണ് മൂക്ക് നാക്ക ചെവി ത്വക്ക് ഇവയെല്ലാം ശ്രോത്രാദീനി ഇന്ദ്രിയാണി എല്ലാ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും അന്യേ ചിലര് സംയമാഗ്നിഷു ജുഹ്വതി സെൽഫ് കൺട്രോളില് ദഹിപ്പിച്ചില്ലാതെയാക്കുന്നു അതായത് നൂറ് ശതമാനവും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ കൺട്രോളിൽ നിർത്തുന്നു നിയന്ത്രണത്തിൽ നിർത്തുന്നു അതേ യോഗികള് ശബ്ദാദീൻ വിഷയാനന്യ ശബ്ദം ദൃശ്യം സ്പർശം തുടങ്ങിയ എല്ലാ വിഷയങ്ങളെയും ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി ഇന്ദ്രിയത്തിൽ നിന്ന് മനസ്സിലേക്ക് എടുക്കാതെ കണ്ടത് വെറുതെ കണ്ടതായും കേട്ടത് വെറുതെ കേട്ടതായും അതുപോലെ തന്നെ ഗ്രാണം ചെയ്തത് വെറുതെ ഗ്രാണം ചെയ്തതായിട്ടും തന്നെ വർത്തിക്കുന്നു അതില് ചിന്തിച്ച് ആനന്ദിച്ച് അവർ മനസ്സ് അതിലേക്ക് കൊണ്ടുപോകാറില്ല ഏതെല്ലാമാണോ കണ്ടത് അത് കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് എടുക്കാതെ ഏതെല്ലാമാണോ കേട്ടത് അത് ചെവിയിൽ നിന്ന് തലച്ചോറിലേക്ക് എടുക്കാതെ അതേ ഇന്ദ്രിയങ്ങളിൽ ഈ വിഷയങ്ങളെ വർത്തിച്ച് ദഹിപ്പിച്ച് ഇല്ലാതെയാക്കുന്നു അതായത് കണ്ടതൊന്നും ഉൾക്കൊള്ളുന്നില്ല കേട്ടതൊന്നും ഉൾക്കൊള്ളുന്നില്ല പക്ഷെ ഇവയെല്ലാം തന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ കാണുകയും കേൾക്കുകയും ഗ്രാണം ചെയ്യുകയും ചെയ്യുന്നു ഇങ്ങനെ ചിലര് അവനവന്റെ ശരീരത്തിൽ തന്നെ യജ്ഞം നടത്തുന്നവരായിട്ടുണ്ട് സർവാണീന്ദ്രിയകർമാണി പ്രാണകർമാണി ചാപരേ ആത്മ സംയമ യോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ മറ്റു ചിലരാകട്ടെ സർവാണി ഇന്ദ്രിയകർമാണി എല്ലാ ഇന്ദ്രിയകർമ്മങ്ങളെയും പ്രാണകർമാണി ചാപരെ പ്രാണനില് ജീവാത്മാവില് അലിയിപ്പിച്ച് അവർ മുമ്പോട്ട് പോകുന്നു മറ്റു ചിലരാണെങ്കിൽ ആത്മ സംയമ യോഗാഗ്നൗ ആത്മസംയമനം എന്ന യോഗാഗ്നിയില് മുഴുവനും തന്നെ ജുഹ്വതി ദഹിപ്പിച്ച് കളയുന്നു ആ ദഹിപ്പിക്കുന്ന സമയത്താണ് ജ്ഞാനദീപിതി അറിവിൻ്റെ ഉണ്ടാകുന്നത് അതായത് പഞ്ചേന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുക വിഷയങ്ങളെ കൺട്രോൾ ചെയ്യുക ആത്മസംയമനം പാലിക്കുക ഇതെല്ലാം തന്നെ സാധിച്ചാൽ എല്ലാവിധത്തിലും അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ കർമാതീതമായ അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും എന്നുള്ള വിവരണം എത്ര ഗഹനമായി ഗംഭീരമായി ഫിലോസഫിക്കലായി പോയറ്റിക്കലായിട്ടാണ് ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നത് ദ്രവ്യയജ്ഞാസ്തപോയജ്ഞ സ്തപോയജ്ഞ സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച യഥയ സംശിതവ്രതാഹ പലതരത്തിലുള്ള യജ്ഞങ്ങളുണ്ട് ഒന്ന് ദ്രവ്യയജ്ഞം രണ്ടാമത്തേത് തപസ് തപോയജ്ഞം മൂന്നാമത്തേത് യോഗചര്യയിലൂടെ യോഗയജ്ഞം ഇത് പലരും അനുഷ്ഠിക്കുന്നുണ്ട് കൂടാതെ സ്വാധ്യായ ജ്ഞാനയജ്ഞം സ്വയം ഇരുന്ന് പഠിച്ച് അറിവിൻ്റെ പരമകാഷ്ടയിലേക്ക് ഒരു യജ്ഞത്തിന്റെ കർമ്മം പോലെ അനുഷ്ഠിക്കുന്നവരുണ്ട് യഥയാ സംശിതവ്രതാഹ ബുദ്ധിമാന്മാര് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ സർവ സംശയവും തീർന്ന് സംശയാതീതരായിട്ട് സ്വാധ്യായം ചെയ്ത് ജ്ഞാനയജ്ഞം നടത്തുന്നവരും ലോകത്തിലുണ്ട് അപാനേ ജുഹ്വതി പ്രാണം പ്രാണോ അപാനം തദാപരേ പ്രാണാപാനഗതീ രുദ്ധ പ്രാണായാമപരായണാഹ പ്രാണനെ ചിലർ അപാനനിൽ ദഹിപ്പിക്കുന്നു മറ്റു ചിലരാകട്ടെ അപാനൻ പ്രാണനിൽ ദഹിപ്പിക്കുന്ന കർമ്മം നടത്തുന്നു പ്രാണാപാനഗതി യഥാർത്ഥത്തിൽ പ്രാണാപാനം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശ്വാസോച്ഛ്വാസമാണെന്ന് തോന്നുന്നു പ്രാണാപാനഗതിരുദ്ധ പ്രാണായാമപരായണാഹ ഈ ഗതിയെ നിയന്ത്രിച്ച് പ്രാണായാമം എന്ന യജ്ഞം അനുഷ്ഠിക്കുന്നവരുമുണ്ട് അതും ഒരു യജ്ഞമായിട്ട് അനുഷ്ഠിക്കാവുന്നതാണ് അപരേ നിയതാഹാരാഹ പ്രാണാൻ പ്രാണേഷു ജുഹ്വതി ആഹാരത്തെ ത്യജിച്ച് ആഹാരത്തെ നിയന്ത്രിച്ചുകൊണ്ട് അവരെ മറ്റു ചിലര് പ്രാണാൻ പ്രാണേഷു ജുഹ്വതി പ്രാണനിൽ തന്നെ പ്രാണനെ ഹോമിക്കുന്നു സർവേ അപി ഏതേ യജ്ഞവിദോ യജ്ഞ ക്ഷപിതകൽമഷാഹ ഇവരെല്ലാവരും നടത്തുന്നത് യജ്ഞം തന്നെയാണ് ആ യജ്ഞത്തിലൂടെ യജ്ഞ ക്ഷപിതകൽമഷാഹ സർവപാപത്തിൽ നിന്നും അവർ മോക്ഷം നേടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് പല വിധത്തിലുള്ള യജ്ഞമുണ്ട് ആ യജ്ഞങ്ങൾ മുഴുവനും ബ്രഹ്മാർപ്പണമായിട്ട് അനുഷ്ഠിക്കുമ്പോഴാണ് അവർ സമഗ്രമായ പാപത്തിൽ നിന്നും സമഗ്രമായ അജ്ഞാനത്തിൽ നിന്നും മോചിതരാകുന്നത് യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം ഈ യജ്ഞത്തിന്റെ ഭാഗമായി ലഭിക്കുന്നത് അമൃത തുല്യമായിട്ട് ഭുജോ കഴിക്കുന്നവരാരാണോ അവർ ബ്രഹ്മ സനാതനം യാന്തി സനാതനമായ ബ്രഹ്മചൈതന്യത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നു അയം ലോകോ അസ്തി അയജ്ഞസ്യ കുതോ അന്യ കുരുസത്തമ ഈ ലോകത്തില് അയം ലോക ഈ ലോകത്തില് അയജ്ഞന്മാരായിട്ട് യജ്ഞം ചെയ്യാത്തവരായിട്ടിരിക്കുന്ന ലോക അസ്ഥി ലോക ജനങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഈ ലോകത്തിൽ യജ്ഞം ചെയ്യാൻ സാധ്യമല്ല എങ്കിൽ മനുഷ്യജന്മം ലഭിച്ച് വളരെ ഭംഗിയായിട്ട് യജ്ഞം നടത്താനുള്ള സർവ്വ അവസരവും ലഭിച്ചിട്ട് ആ യജ്ഞം നടത്താത്തവരായി അവർ വർദ്ധിക്കുന്നു എങ്കിൽ കുതോ അന്യ മറ്റൊരു ലോകത്തിൽ അവർ എന്ത് യജ്ഞം നടത്താനാണ് കുരുസത്തമ ഹേ അർജുന ഈ ജന്മത്തില് മനുഷ്യജന്മം ലഭിച്ചതുകൊണ്ട് ആ ജന്മത്തിലാണ് വിവേകപൂർണമായ യജ്ഞം നടത്താൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നത് വലിയ ഉജ്ജ്വലമായ യജ്ഞം എത്രയെല്ലാം തരത്തിലുള്ള യജ്ഞമുണ്ട് അതിൽ ഏത് യജ്ഞം വേണമെങ്കിലും നിങ്ങൾക്ക് നടത്താമല്ലോ മനുഷ്യജന്മത്തിലേ സാധിക്കുകയുള്ളൂ അത് ഈ ജന്മത്തിൽ യജ്ഞം നടത്താൻ സാധിക്കാത്ത നിങ്ങൾ മറ്റൊരു ജന്മത്തിൽ യജ്ഞം നടത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുമ്പോൾ എന്തൊരു വിഡ്ഢിത്തരമാണത് ഈ ജന്മത്തിൽ തന്നെയാണ് നടത്തേണ്ടതായ എല്ലാ യജ്ഞവും കർമ്മവും നടത്തേണ്ടത് എന്ന് ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്നു ഏവം ബഹുവിധ യജ്ഞ വിതത ബ്രഹ്മണോ മുഖേ ബ്രഹ്മജ്ഞാനികളുടെ മുഖത്തു നിന്ന് വിതതാഹ അറിയപ്പെടുന്നു ഏവം പല തരത്തിലുള്ള യജ്ഞത്തെ കുറിച്ച് ബ്രഹ്മജ്ഞാനികളുടെ മുഖത്ത് നിന്ന് നമുക്കറിയാൻ സാധിക്കും കർമ്മജാൻ വിദ്യതാൻ സർവാൻ ഏവം ജ്ഞാത്വ ഈ എല്ലാ യജ്ഞവും കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നീ മനസ്സിലാക്കണം താൻ സർവാൻ ഏവം എല്ലാ യജ്ഞങ്ങളും വിധി നീ അറിഞ്ഞിട്ട് എന്ത് സംഭവിക്കണം ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വിമോക്ഷ്യസി മോചനം നേടണം അതായത് എല്ലാ കർമ്മങ്ങളുടെ കർമ്മങ്ങളും അടിസ്ഥാനമായി അതിൻ്റെ മുകളിലാണ് യജ്ഞം എന്നുള്ളത് നടക്കുക ആ യജ്ഞത്തിന് ആധാരമായത് കർമ്മമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നീ കർമ്മത്തിൽ നിന്ന് മോചിതനാകും കർമ്മം നിന്നെ ബാധിക്കുകയില്ല നീ കർമ്മത്തെയും ബാധിക്കില്ല യഥാർത്ഥത്തിൽ കർമാതീതനായി തീരും എന്നുള്ളതാണ് വ്യക്തമായി വിവരിക്കുന്നത് ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞപരന്തപ ദ്രവ്യത്തോടു കൂടിയ യജ്ഞത്തെക്കാൾ ശ്രേയസ്കരമാണ് ജ്ഞാനയജ്ഞം ഹേ അർജുന ജ്ഞാനയജ്ഞമാണ് ദ്രവ്യം കൊണ്ട് നടത്തുന്ന യജ്ഞത്തെക്കാൾ ഉത്തമമായിട്ടുള്ളത് സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യജ്ഞവും എല്ലാ പഠനവും എല്ലാ കർമ്മങ്ങളും അവസാനിക്കുന്നത് എക്സ്പീരിയൻസ് എന്ന ജ്ഞാനയജ്ഞത്തിലാണ് അതുകൊണ്ട് ഏറ്റവും ഉജ്ജ്വലമായ യജ്ഞം എന്ന് പറയുന്നത് സർവം കർമാഖിലം പാർത്ത എല്ലാം കർമ്മത്തിൽ അവസാനി കർമ്മ അടിസ്ഥാനമാക്കിയിട്ട് ചെയ്യുന്നതെല്ലാം തന്നെ ജ്ഞാനേ പരിസമാപ്യതേ ജ്ഞാനത്തിൽ അവസാനിക്കുന്നത് കൊണ്ട് ജ്ഞാനയജ്ഞമാണ് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ളത് എല്ലാം ജ്ഞാനത്തിൽ അവസാനിക്കുന്നത് കൊണ്ട് ഹേ അർജുന ജ്ഞാനലബ്ധിയാണ് നിന്റെ ലക്ഷ്യമായി തീരേണ്ടത് തദ്വിദ്ധി അത് നീ അറിഞ്ഞാലും ജ്ഞാനത്തെക്കുറിച്ച് അറിഞ്ഞാലും ഏത് രീതിയിൽ പ്രണിപാതേന അറിവുള്ളവരെ നമസ്കരിച്ച് പരിപ്രശ്നേന അറിവുള്ളവരോ അറിവുള്ളവരോട് ചോദിച്ചിട്ട് സേവയ അറിവുള്ളവരെ സേവിച്ച് ഉപദേക്ഷ്യന്തി അവരിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് തേ ജ്ഞാനം ആ ജ്ഞാനത്തെ ജ്ഞാനിനാസ് തത്വദർശിന തത്വദർശികളായ ജ്ഞാനികളിൽ നിന്ന് നീ സേവിച്ച് ചോദ്യം ചോദിച്ച് നമസ്കരിച്ച് അവരെ പരിചരിച്ച് വ്യത്യസ്ത രീതിയിലൂടെ ആ ജ്ഞാനം കരസ്ഥമാക്കിയാലും യജ്ഞാത്വാ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ ഹേ അർജുന യദ് ജ്ഞാത്വാ ഏതെന്ന് അറിഞ്ഞിട്ട് ന പുനർമോഹമേവം കൺഫ്യൂഷൻ വീണ്ടും ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് യാസ്യസി നീ എത്തിച്ചേരുന്നു ഏതൊരു ജ്ഞാനത്തിലൂടെയാണോ കൺഫ്യൂഷനിൽ നിന്ന് നീ മോചനം നേടുന്നത് ആ ജ്ഞാനം ഏന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യഥോ മയി സർവചരാചരങ്ങളിലുമുള്ള ചൈതന്യത്തെ അശേഷേണ ഭൂതാൻ സർവചരാചരങ്ങളിലുമുള്ള ആ ചൈന്യ ചൈതന്യത്തെ ദ്രക്ഷസി കാണുന്നു ആത്മന്യഥോമയി നിന്നിലും എന്നിലും നമുക്കത് കാണാൻ സാധിക്കും അതായത് സർവചരാചരങ്ങളിലുമുള്ള ചൈതന്യത്തെ നമ്മിൽ തന്നെ കാണാൻ സാധിക്കുന്ന ജ്ഞാനമാണ് ഏറ്റവും വലിയ ജ്ഞാനം